അലഹമുല്ലാ അലഹമുല്ലാഹി റബ്ബുലാലമീൻ വസ്സലാത്തു വസ്സലാമു അല സയ്യിദിന ഹബീബിന ഷഫീന മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ലം വാല അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് ഏതായാലും അബുദാബിയിലെ ഈ ഇബാദ് മീറ്റ് എസ് കെ എസ് എഫിന്റെ ഇബാദ് മീറ്റ് നമുക്ക് എത്തിച്ചു തന്ന നമ്മളെ റഫ്സൽ മാഹി അതുപോലെ തന്നെ അബ്ദുൽ ഉസ്താദ് അഷ്റഫ് സാഹിബ് കാഞ്ഞങ്ങാട് ഇവർക്കൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അള്ളാഹു ആശംസകൾ അഭിനന്ദനങ്ങളൊക്കെ അർപ്പിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു റബുല്ലിസത്ത് അവരുടെ ഈ നിസ്വാർത്ഥ സേവനം അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു നല്ല ക്ലിയർ ഉണ്ടായിരുന്നു ലൈവ് വളരെ ആത്മാർത്ഥമായി തന്നെ നമ്മളിലേക്ക് അവർ എത്തിച്ചു തന്നു നമ്മുടെ എസ് കെ എസ് എഫിന്റെ സജീവ പ്രവർത്തകന്മാരായ റഫ്സൽ മാഹി അതുപോലെ തന്നെ അഷ്റഫ് ഉസ്താദ് അഷ്റഫ് സാഹിബാണ് ഉസ്താദുമാണ് കാഞ്ഞങ്ങാട് അതുപോലെ തന്നെ നമ്മളെ അബ്ദുള്ള കെ സി ദാരിമി അബ്ദുള്ള ദാരിമി ഉസ്താദ് ആ ഇൻഷാല്ല ഞാൻ വിടണ്ടേ ഏതായാലും അഹമ്മദില്ല എസ് കെ എസ് എഫിന്റെ ഈ ഇബാദ് മീറ്റ് നമുക്ക് ഇവിടെ എത്തിച്ചു തന്ന ഒരു നമ്മുടെ പ്രധാന അഭിന്മാരായവർക്കൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസകളൊക്കെ നേരുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ അവർക്കൊക്കെ അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ അതുപോലെ തന്നെ ഇനിയും സമസ്തക്കും എസ് കെ എസ് എസ് എഫിനൊക്കെ കൂടുതൽ കൂടുതൽ അതിന്റെ പ്രചരണത്തിനും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനും അക്കൾ അള്ളാഹു അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു എം ടി ഉസ്താദ് ഉണ്ടോ എം ടി ഉസ്താദ് ഉണ്ട് അല്ലേ എം ടി ഉസ്താദ് റൂമിലുണ്ട് തോന്നുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല വലൈക്കും അസ്സലാം ഈ സൗണ്ട് കുറച്ചായി എം ടി ഉസ്താദ് എം ടി ഉസ്താദ് ഇവിടെ വലൈക്കും അസ്സലാം വറഹമത്തുള്ള എം ടി ഉസ്താദ് തായുണ്ടോ തായുണ്ടോ ആ ഇഷാ എം ടി ഉസ്താദ് ഫ്രീ ആണെങ്കിൽ മൈക്കിൽ വരും അല്ലെങ്കിൽ വെറുതെ ഒന്ന് റൂമിലൊന്ന് വന്ന് നോക്കി പോകാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കാം എം ടി ഉസ്താദ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എവിടെയാണ് താഴെ <laughs> എം ടി ഉസ്താദ് ആ താഴെ ഉണ്ട് എന്നിട്ട് ഉസ്താദ് ഫ്രീ ആണെങ്കിൽ ഒന്ന് മൈക്കിൽ വരി ഉസ്താദ്മാരോട് നമ്മൾ അങ്ങനെ ഉസ്താദ്മാർ മൈക്കിൽ വരുമ്പോഴത്തേന് നമുക്ക് വിളിക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ തിരക്കുള്ള ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് എന്നാലും കുറഞ്ഞ സമയമൊക്കെ നമുക്ക് വേണ്ടി അവരൊക്കെ ചിലവഴിക്കും ആ ഇൻഷാല്ല കുറഞ്ഞ സമയമൊക്കെ നമുക്കൊക്കെ വേണ്ടി ക്ലാസ് റൂമിലൊക്കെ വന്ന് ഒരൽപ്പൊക്കെ സംസാരിക്കുകയാണെങ്കിലൊക്കെ നന്നായിരുന്നു ഇൻഷാല്ല ഇനി നമുക്ക് ചെറിയൊരു പരിപാടി വേറെ ഉണ്ട് എന്താണോ നമ്മളെ റിനു അഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനാ വന്ന് നിങ്ങൾക്കറിയോ മോൾ എന്തിനാ വന്നത് ആ അങ്ങനെ പരിപാടി ഉണ്ടേ കുറച്ച് സമയം വൈകിട്ടുണ്ട് എന്നാലും റിനുമോൾ വന്നാണ്ടില്ല ആ കുരുന്നുകൂട്ടം ആ കുരുന്നുകൂട്ടം ഇൻഷാല്ല ഉസ്താമാർ പറഞ്ഞിട്ടുണ്ട് കുരുന്നുകൂട്ടം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ കുരുന്നുകൂട്ടം ആരംഭിക്കേണ്ടതുണ്ട് അല്ലിസ്തിക്കാമ ഇൻഷാല്ല കുരുന്നുകൂട്ടം അപ്പൊ ഇനി നമുക്കുള്ള കുരുന്നുകൂട്ടാണ് എന്റെ സൗണ്ട് കേൾക്കുന്ന കുട്ടികൾ കുരുന്നുകൂട്ടത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പാടാനൊക്കെ ആഗ്രഹിക്കുന്ന കഥ പറയാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ആൻഡ്രൈസ് ചെയ്താണ് എല്ലാവരും ഒന്ന് ആൻഡ്രൈസ് ചെയ്യും ആ എല്ലാവരും ഒന്ന് ആൻഡ്രൈസ് ചെയ്യും കുട്ടികളൊക്കെ കുറച്ചു നേരം കാത്തുനിന്ന് പോയോ ആ എല്ലാവരും ആ അനിമോ ഒക്കെ ഉണ്ട് അല്ലേ പുതുസിയാമോളൊക്കെ ഉണ്ട് <coughs> ഇൻഷാല്ലാ ഇന്ന് ഇൻഷായ അള്ളാഹ് നമ്മളെ കുരുന്നുകൂട്ടം ഉദ്ഘാടനം ചെയ്യാൻ നോക്കട്ടെ നമുക്ക് എം സ്ഥാ ഞാൻ പറയുന്നത് കേൾക്കണേ ഞങ്ങൾ ഈ കുരുന്നുകൂട്ടം ഒന്ന് ഉദ്ഘാടനം ചെയ്യണം നിങ്ങൾ എം സ്ഥാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കുരുന്നുകൂട്ടം ഒന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നും നമ്മൾ ഓരോരോ സ്ഥലമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാറുണ്ട് കുട്ടികളിപ്പോൾ വരും കുരുന്നുകൂട്ടം വെള്ളിയാഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാകാറുണ്ട് കുരുന്നുകൂട്ടം ടിസ്ത ചിലപ്പോൾ ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻഷാല്ലാ ഇത് പോരാ കുട്ടികൾ പോരാ ഇനിയും കുട്ടികൾ വരേണ്ടതുണ്ട് വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വർക്കാത്തു ഇന്നുമോളൊക്കെ ഈ അബുദാബിയിലേവ് കഴിയാൻ വേണ്ടി കാത്തുക്കായിരുന്നു ഒരു മിനിറ്റ് നമുക്കേ നമുക്ക് കുരുന്നുകൂട്ടം തുടക്കാം കൂടുതൽ സമയം വൈകിക്കാതെ തന്നെ ഇനി റിനുമോൾക്ക് നമുക്ക് മൈക്ക് കൊടുക്കണേ റിനുമോള് പാടാനൊക്കെ വേണ്ടി റിനുമോള് പാടാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് സുഹൽ കാരന്തൂരുണ്ട് <laughs> ഇൻഷാല്ല അപ്പോ <clears throat> ആളുകളെ കുട്ടികളൊക്കെ വരുന്നുണ്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട് നമ്മളെ കുരുന്നുകൂട്ടം നല്ലൊരു പാട്ട് പാടിയിട്ടും ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടിയാൽ അപ്പം നമുക്ക് കുരുന്നുകൂട്ടം തുടങ്ങി ഞാൻ ഇപ്പോൾ കുരുന്നുകൂട്ടം മൈക്ക് വിട്ടു ഞാൻ കുരുന്നുകൂട്ടം തുടങ്ങി ലിസാന് ഉസ്താദ് ഇല്ല ഇൻഷാല്ല അപ്പം ഇൻഷാല്ല നമുക്ക് തന്നെ കുരുന്നുകൂട്ടം ആരംഭിക്കാം എല്ലാവരും തയ്യാറല്ലേ റിനുമോളെ റിനുമോള് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഹനിമോനും റിനുമോ അവിടെ ഏതാ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് മഷാല്ല ഏതായാലും കുരുന്നുകൂട്ടം ആരംഭിക്കുകയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ ഖുർആന്റെ തിരുവാക്യത്തിനാൽ ഇന്നത്തെ ഈ കുരുന്നുകൂട്ടം ആരംഭിച്ചതായി അറിയിക്കുന്നു ആദ്യം ഇൻഷാല്ല നമ്മൾ റിനുമോള് മൈക്കിൽ വരട്ടെ അത് കഴിഞ്ഞിട്ട് ഹനിമോഹനന്റെ കുതിസിയ മോള് ഒക്കെ അവിടെ തായുണ്ട് സുഫാന മോളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അബ്ദുള്ള കോട്ട കോട്ടപ്പുറം എന്ന ഐഡിയയിലുള്ള ആ ഒരു കുട്ടി അവരൊക്കെ മൈക്കിൽ വരട്ടെ ഇൻഷാല്ല ആദ്യം റിനുമോളെ നമ്മൾ ബൈക്കിലേക്ക് വിളിക്കുന്നു റിനുമോൾ മൈക്കിൽ വറ്റെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അസ്സാം والصلاة والسلام على رسول الله بسم الله الرحمن الرحيم حسبي ربي جل ما في قلبي خير الله نور محمد صلى الله لا إله إلا الله ഇസ്ലാഗരാജന് അവകൾ അറിയൽ ഫർലാണ് ഇസ്ലാമർന്നില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് കലമ ഷഹാദത്താമത് സക്കാത്താണ് നാലു റമദാൻ നോമ്പാണ് അഞ്ചാമത് ഹജ്ജാണ് അഞ്ചും മറിയൽ ഫർളാണ് ഈമായ മറിലില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് അനുമന് തൂക്കം ഈമാനുള്ളവ നരകത്തിന്നൊഴിവാണ് അസ്ബി റബ്ബി സല്ലല്ലാ മാഫി കൽബി ഹൈറുൽ നൂറ് മുഹമ്മദ് സല്ലല്ലാല ഇലാഹ ഇല്ലല്ലാ എന്റെ പേര് റിൻമോളാണ് എന്നാ ഇപ്പൊ ജിദ്ദ എല്ലാവരും തോർക്കണം റബ്ബന വക്കിനാദാബന്നാർ അസ്സാം വലൈക്കും വാലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു പറയുന്നു മോള് മൈക്കിൽ വന്ന് ചെറിയ കുട്ടിയാണേ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് മോൾ തന്നെ പറഞ്ഞില്ലേ ഏതായാലും അള്ളാഹു റബ്ബുലിസത്ത് അവരുടെ പഠനങ്ങളിലൊക്കെ കുട്ടിയുടെ പഠനങ്ങളിലൊക്കെ വർക്കത്ത് പ്രദാനം ചെയ്യട്ടെ ദീനായ ഒൽമ് നാഫിയ ഒൽമ് അവർക്കൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് മാതാപിതാക്കൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികളൊക്കെ സന്താനങ്ങളൊക്കെ അള്ളാഹു റബ്ബുലിസത്ത് വളർത്തട്ടെ എന്ന് സാന്ദർഭികമായി ദുവാ ചെയ്യുന്നു റിനുമോൾ പോകരുത് കേട്ടോ റിനുമോൾ പോകരുത് ജാസിലൊക്കെ വന്നിട്ടുണ്ട് ഇൻഷാല്ല ഇനി നമ്മളെ സുഫാന മോള് അതുപോലെ തന്നെ കുർസിയ മോള് നല്ല കഥ പറയാനുണ്ടാവും നല്ലൊരു കഥ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല ജാസിൽ നജാഹ് എന്ന ഐഡിയയിലുള്ള കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് റിനുമോൾ പോകാൻ പാടില്ല ഒന്നും കൂടി കുട്ടികളെ കുട്ടികളെ കുറച്ച് നേരം കാത്തുനിന്ന് പോയെന്നറിയില്ല അതായത് ഇൻഷാല്ല എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാകുന്ന പരിപാടികളാണ് നമ്മളെ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ആ റിസ്ലിമോനൊക്കെ വരുന്നുണ്ട് ഇൻഷാല്ല ഇനി നമ്മളെ ഹനിമോൻ സുഫാന മോളും അതുപോലെ തന്നെ കുഫ്സിയ മോളും അവർ മൈക്കെടുക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഹലോ അസ്സലാമലൈക്കും സുഫാന മോൾ കേൾക്കണില്ലേ മൈക്ക് മൈക്ക് കിട്ടുന്നില്ല മൈക്ക് പോയിട്ടോ ഞങ്ങൾ മൈക്ക് പോയി ഏ മൈക്ക് കിട്ടുന്നില്ലേ ഒന്നും കൂടി ആൻഡ്രൈസ് ചെയ്യ് അല്ലെങ്കിൽ ആൻഡ്രൈസ് ചെയ്യാത്ത തന്നെ നേരിട്ടൊന്ന് എടുത്തോക്കി വൈലക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ടോ സംശയമുണ്ട് അല്ല മൈക്ക് കിട്ടുന്നില്ല എന്നാണത് ഡി സി ആയോ ഇല്ല ഡി സി ആയിട്ടില്ല ആ അവർ ഡി സി ആയി അവരുടെ പ്രശ്നം ഏതായാലും ജാസിർ മോനെ മൈക്ക് എടുക്കി കേട്ടോ അസ്സാം വലൈക്കും അസ്സലാമലൈക്കും എൻ്റെ പേര് ഫാത്തിമ നജ ഞാനൊരു പാട്ട് പാടാം ആമീന ബീക്ക് മനം തെളിഞ്ഞു മൽ കുഞ്ഞി പിറന്നിടുന്നു ആദരം താലോലം പാട്ടുപാടി ആശകൾ പൂത്തു വിരിഞ്ഞിടുന്നു ആലം ദുനിയാവും ഹംദിലായി അംലാക്കെ വാനിൽ സുജൂതിലായി ആരോമാഹൂറികൾ നൃത്തമാടി ആലീലപ്പോലെ ആലോലം മാടി ആജന്മാ ശത്രു ശൈത്താനും മോടി ആബു ഇതാരെ മുഹമ്മദാണോ ആരവം കേൾക്കാനെന്നുപ്പേയില്ല ആമീനെ കുള്ളം പിടഞ്ഞതില്ല ആശയം അബുത്താലിതേറ്റോടൊത്ത് യാദിയും വേദിയും പോയി മാറഞ്ഞി അസ്സലാമലൈക്കും ഞാൻ എൻ്റെ കാക്ക കൊടുക്കാം അസ്സലാമലൈക്കും എന്റെ പേര് ജാസിൽ ഞാനൊരു പാട്ട് പാടാം പഞ്ചവർണ്ണ പൈങ്കിളിയെ കൊഞ്ചിളം വർണ്ണക്കിളിയെ കൊഞ്ചിളം ചുണ്ടിൽ വിരിയും കഥകളോതാമോ കഥകളോതാമോ പഞ്ചവർണ്ണ പൈങ്കിളിയെ കൊഞ്ചിടും വർണ്ണക്കിളിയെ കൊഞ്ചിടം ചുണ്ടിൽ വിരിയും കഥകളോതാമ കഥകളോതാമ പുണ്യറൗളാവൻ മിനാരം ചാര ചുറ്റി പാറിടുമ്പോൾ പുണ്യരാം തിരുദൂതരോട് കഥനം ചൊന്നില്ലേ കഥനം ചൊന്നില്ലേ പഞ്ചവർണ്ണ പൈങ്കിളിയെ കൊഞ്ചിടം വർണ്ണ കിളിയെ കൊഞ്ചിളം ചുണ്ടിൽ വിരിയും കഥകളോ ദാമോ കഥകളോ ദാമോ തീർത്ത് ആ തിരു സവിധം കുളിർത്ത് ഓതിടുന്ന ഗീതികൾ നീ കേട്ടിരുന്നില്ലേ കേട്ടിരുന്നില്ലേ പഞ്ചവർണ്ണ പയ്യങ്കിളിയെ കൊഞ്ചിടം വർണ്ണ കിളിയെ കൊഞ്ചിളം ചുണ്ടിൽ വിരിയും കഥകളോ ദാമോ കഥകളോ ദാമോ അസ്സലാമലൈക്കും വാലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു നമ്മൾ ആദ്യം ആദ്യം പാടിയ മോള എന്താ വഫ മോൾ എന്താ ഫാത്തിമ മോൾ എന്താ പറഞ്ഞ ഞാൻ മറന്നല്ലോ ജാസിൽ മോൻ ആ ടെക്സ്റ്റ് ഒന്ന് അടിച്ചാണ് എന്താ ആദ്യം പോലെ പാടിയ മോള പേരെന്താ ആദ്യം പാടിയ മോള പേരെന്താ വഫ മോളോ അതോ ഫാത്തിമ മോള് എന്താ പറഞ്ഞു ഫാത്തിമ നജ അലഹമില്ല അലഹമില്ല നല്ല പേരാ രണ്ടാമതാണ് നമ്മൾ ജാസിൽ മോൻ പാടിയത് നല്ല പാട്ടായിരുന്നു ഒരു ആമിന ബീവിനെ കുറിച്ച് അല്ലെ നല്ല നല്ല ഒരു ഉമ്മാനെ കുറിച്ചുള്ള ഒരു നല്ലൊരു പാട്ട് ആദ്യം മോള് പാടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ <coughs> ജാസിൽമോനും പാടി ഏതായാലും നല്ല പാട്ടായിരുന്നു ഇനി ജാസിൽമോൻ ഇനിയും പാട ഇനിയും പാട്ട് വേണട്ടോ നജാമോളെ ഇനിയും ഫാത്തിമ നജാമോളെ ഇനിയും പാട്ട് വേണം പോകരുത് ആ ഇൻഷാല്ല നല്ല പാട്ട് ഇനിയും പാടണം മോൾ അവിടെ നിൽക്കുന്നുണ്ട് ഏതായാലും ഇൻഷാല്ല നമ്മുടെ കുട്ടികളൊക്കെ എത്രയിലാണ് പഠിക്കുന്നത് ജാസിൽ മോൻ എത്രയാണ് പഠിക്കണേ ജാസിൽ മോൻ എത്രയിലാണ് പഠിക്കണത് നാലില് വഫ നജമോളോ നജമോളോ എത്രയിലാണ് പഠിക്കണേ ഒന്നിലോ ആ മാഷാള്ള നല്ല പാട്ടാണല്ലോ ഏ ഒന്നിലാണല്ലേ ഏതായാലും അഹമ്മദില്ല നമ്മളെ കുട്ടികളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളായി നല്ല കുട്ടികളാക്കി വളർത്തട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ നമ്മളെ ക്ലാസ് റൂമിലൊക്കെ വരുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മളെ നജമോളാണെങ്കിലും റിനുമോളാണെങ്കിലും നമ്മളെ ജാസിൽ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും ഒക്കെ ഉപ്പച്ചിമ്മച്ചും ഉമ്മിയുപ്പയൊക്കെ പറഞ്ഞത് കേൾക്കുന്ന കുട്ടികളാ നല്ല കുട്ടികളാ ഉം ഏതായാലും നല്ല കുട്ടികളാക്കി വളർത്തട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്തട്ടെ എന്ന് ദുവാ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ നാഫിയായ ഇൽമ് അള്ളാഹു റബുൽ ഇസത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഇൻഷാല്ല നമ്മൾ റിനുമോള് ഇനിയും ഒരു പാട്ടുണ്ട് തോന്നുന്നുണ്ട് നല്ലൊരു പാട്ടുമായി റിനുമോള് വീണ്ടും മൈക്കിൽ വരും ജാസിൽ മോൻ ഇനിയും പാടണം കേട്ടോ നജാമോള് ജാസിൽ മോനൊക്കെ ഇനിയും പാടണം എന്ന് അറിയിക്കുന്നു ഇൻഷാല്ല റിനുമോള് മൈക്കിൽ വരട്ടെ അസ്സാം വലൈക്കും വലൈക്കും സലാം വറഹമത്തല്ലാഹി വരക്കാത്തു റിനുമോളെപ്പ തന്നെ അന്ന് യു കെ ജിയിലാന്ന് പറയണോ കുറച്ച് കഴിഞ്ഞാ റിനുമോൾ യു കെ ജിയിൽ എത്തുന്ന പറഞ്ഞത് അപ്പൊ ഞാൻ എപ്പ തന്നെ യു കെ ജിന്ന് പറയേണ്ടി തോന്നുന്നുണ്ട് ഏതായാലും എന്റെ അഫലുമോന് പാട്ടൊന്നുമില്ലേ അഫില് പാടില്ല റിനുമോളെ ഏതായാലും റിനുമോള് ഉഷാറാ നമ്മളെ മൈക്കിലൊക്കെ വന്നിട്ടേ കുന്നുകൂട്ടെന്ന് ആലോചിക്കുമ്പോ തന്നെ റിനുമോളെ ആലോചിക്കുക നേരത്തെ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് വരും ചെയ്യും ഏതായാലും <coughs> നല്ല കുട്ടി നല്ല കുട്ടിയാണ് റിനുമോളൊക്കെ നല്ല കുട്ടിയാ നല്ല കുട്ടിയാക്കി അള്ളാഹു റബുലിസത്തെ വളർത്തട്ടെ പിന്നെ നമുക്കൊരു ചെറിയൊരു അനുജനുണ്ട് ഒരു ചെറിയ അനുജനുണ്ട് അഫ്ലുമോനെ അഫ്ലുമോനൊക്കെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ് റൂമിൽ നല്ല പാട്ട് പാടും അല്ലേ ആ ഇൻഷാല്ല സിസ്റ്റർ <laughs> ഇങ്ങക്കാണ് മയക്കെട്ടാത്ത അല്ലേ നമ്മളെ സുഫാന മോൾക്കാണ് മൈക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചൊരു മൈക്ക് ഞങ്ങൾക്ക് അവിടെ കൊടുന്ന് തരേണ്ടി വരുമെന്ന് വിചാരിച്ച് ആ ഇൻഷാല്ല ഏതായാലും അമീൻ സാഹിബ് എന്താണ് സുഫാന മോൾക്ക് മൈക്ക് വേണച്ചെങ്കിൽ നിങ്ങൾ മൈക്ക് എടുത്തോളി നിങ്ങൾ കാരണം നിങ്ങൾ മൈക്കിൽ വന്നിട്ട് ഡി സി ആയി പോയതാണല്ലോ എന്നിട്ട് നമ്മൾ അമീൻ ഉസ്താദ് അമീൻ കൊട്ടിക്കര ഉസ്താദ് എടുത്തോളും കേട്ടോ ആ ഇൻഷാല്ല ഏതായാലും നമ്മളെ സുഫാനമോൾ മൈക്ക് വേണമെങ്കിൽ മോൾ എടുത്തോളും എന്നിട്ട് നമ്മളെ അമീൻ ഉസ്താദ് എടുത്തോളും കേട്ടോ ആ മഷാള ആദിൽ ബുറൈദ അതേ രൂപത്തിൽ തന്നെ യൂസുഫ് എന്ന ഐഡിയിലൊക്കെയുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അതിൽ നമ്മളെ ഹന ഹന്നമോളാണ് ഹന്നമോളുണ്ട് പിന്നെ വേറൊരു കുട്ടിയുണ്ട് ഏതായാലും ഞാൻ ആ പേരൊക്കെ മറന്നിട്ടുണ്ട് ഇൻഷാല്ല ഒന്നും കൂടി ഒക്കെ ഉറക്കനെ പറയുമ്പോൾ ആ പേര് വീണ്ടും ഞങ്ങൾക്ക് ഓർമ്മയാവും ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസത്ത് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളിലെ ഒക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഐശ്വര്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ ഇനി ഇൻഷാല്ല സുഫാനമോൾക്ക് വേണമെങ്കിൽ ബൈക്ക് എടുക്കാം അല്ലെങ്കിൽ അമീൻ ഉസ്താദ് എടുത്തോളും കേട്ടോ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു അസ്സലാമു അലൈക്കും ഞാൻ എന്റെ പേര് ഫാത്തിമ കുസിയ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനും എന്റെ അനിയത്തിയും ഉമ്മാനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് ഗാനം പാടാം ഡാൻ Hoshagi Malato Maraspect and my honor too. Who should pay good mind to after Allah and Rasulullah? Comes your mother, who next your mother, who next your mother, and then your father. mother, my mother. Who should I, who should I stay right close to? Listen most to, never say no to. After Allah and Rasulullah comes your mother. Who next your mother? Who next your mother? And then your father. 'Cause who used to hug you and buy you new clothes, comb your hair and blow your nose. And when you cry, who wipe your tears, knows your face, who really cares? My mother said, Alhamdulillah, thank you Allah, thank you Allah for my mother. Assalamu alaikum. Dua setan assalamualaikum. Assalamualaikum. ആ ജന്മ ശത്രു ശൈത്താനും ഓടി ആബു ഇതാരെ മുഹമ്മദാണോ ആരവം കേൾക്കാൻ ഹലോ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല ഞാൻ ഈ റെക്കോർഡ് കിട്ടിയെന്ന് വേറെ ഏതോ റെക്കോർഡൊക്കെ പോയത് അത് ഇതിന്റെ തുടക്കം മുതൽ കിട്ടിയില്ല മാഷാ അല്ല എന്താണ് പാട്ടത് വല്ല ഫറൻസി ആണോ എന്ന് വിചാരിച്ചു ഇംഗ്ലീഷ് ഒന്നല്ല അതോ ഇംഗ്ലീഷ് തന്നെയാണോ ഏഹ് ഇതെന്താണ് എനിക്കും തന്നെ തിരിഞ്ഞിട്ടില്ല ഉമ്മാനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം പറഞ്ഞോണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ ഇംഗ്ലീഷാണ് ആ ഇതുപോലെ ഇംഗ്ലീഷുകാർ പറയുമ്പോലെ പറഞ്ഞിട്ടാണ് പ്രശ്നേ Cause who used to hear you before you could talk? Who used to hold you before you could walk? And when you fell who picked you up, clean your cut. No one but your mother, my mother. Who should I, who should I stay right close to? Listen most to, never say no to. After Allah and Rasulullah. comes your mother? Who nursed your mother? Who nursed your mother? And then your father. അസ്സാമലൈക്കും ഏതായാലും ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വാക്കൊന്നും തീരില്ല ഏ എവിടെയാണ് ഇപ്പൊ ഇത് പോയത് ഉണ്ടോ ആ ഇൻഷാള ഇൻഷാള ഏ അല്ലേ തോട്ടക്കാട നമ്മൾ പഠിച്ചൊന്നുമില്ല ഞാൻ കുറെ ഞാൻ പഠിച്ച വാക്കുകളുണ്ട് കാറ്റ് റാറ്റൊക്കെ ഉണ്ടോ നോക്കി കാറ്റ് റാറ്റൊന്നും അതിലില്ല ഉം ആ ഫാദർ മലർന്നുണ്ടോ കാറ്റർ റാറ്റ് ആ അംബർല സി യു ഡി യു സി കെ ഡെക്ക് അതൊന്നും ഞാൻ കണ്ടില്ല അപ്പൊ ഇൻഷാള്ള ഏതായാലും ഉമ്മയെ കുറിച്ചുള്ള ഒരു പാട്ടാണെന്ന് പറഞ്ഞു ഏതായാലും മാതാപിതാക്കളെ കുറിച്ചുള്ള ഉമ്മയെ പ്രത്യേകിച്ച് ഉമ്മയെ കുറിച്ചൊക്കെ ഉള്ള പാട്ടാവുമ്പോ <clears throat> നമുക്കൊരു പ്രത്യേകമായ വൈകാരികമായ ഒരു ബന്ധമുള്ളത് ഉമ്മ ഉമ്മമാരുമായിട്ടാണ് തീർച്ചയായിട്ടും ഉമ്മമാരുമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഉള്ളത് നമ്മളെ ഏറ്റവും സ്നേഹം ആരോടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും റസൂലും കഴിഞ്ഞ നമ്മുടെ ഉമ്മയോടാണെന്നാ പറയാം അല്ലേ ഉമ്മയോടാണ് നമുക്ക് ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹു റബുല്ലിസത്ത് മാതാപിതാക്കളുടെ കാലിനടിയിലാണ് സ്വർഗം എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഏതായാലും മാതാപിതാക്കളൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും അവർ പറഞ്ഞത് കേൾക്കാനൊക്കെ നമുക്ക് അള്ളാഹു റബുല്ലിച്ച് തോഫിക്ക് നൽകട്ടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ മരണം വരെ അവരെ ഉറപ്പിക്കാതെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനൊക്കെയുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുന്നു ഇനിയും അനുമോള് പാടണം നിങ്ങൾ പാടിക്കൊള്ളിട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് തിരിഞ്ഞില്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ എൻജോയ് ചെയ്യണ്ടേ നമുക്ക് തിരിഞ്ഞോണമെന്നില്ലല്ലോ ഏതായാലും നല്ല ഒരു ഇംഗ്ലീഷുകാരൊക്കെ പരണമായിട്ടുള്ള ഒരു ശൈലിയിലാണ് പാടിയത് അതുകൊണ്ടായിരിക്കാം നമുക്ക് അത് ഏതായാലും നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് തോന്നിയപ്പോൾ എനിക്കും വന്നിട്ടുണ്ട് ഇൻഷാല്ല ഏതായാലും അമിൻ കാറ്റിക്കര ഉസ്താദ് ഇനി മൈക്കിൽ വരട്ടെ എന്നിട്ട് നമ്മളെ യൂസുഫ് എന്ന ഉള്ളത് വരും പിന്നെ ഹന്നമോളൊക്കെ വരും അസ്സാം വലൈക്കും ഇനി അനിമോന എന്ന ഡിയിലുള്ള നമ്മളെ കുതിസിയ മോളും സുഫാന മോളും പോകരുത് ഇനിയും നല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഉള്ള പാട്ടുകൾ പാടണം എന്നറിയിക്കുന്നു മനസ്സിലായിട്ടില്ല എന്ന് അസ്സാം വലൈക്കും യു കെ ജിയിലാ പഠിക്കുന്നത് എന്റെ പേര് മുഹമ്മദ് അസ്ലാം അസ്സലാമലൈക്കും കൊട്ടിതനങ്ങൾ പാടട്ടെ മുത്തനബിയുടെ സുവിശേഷം നമ്മുടെ ആദരനബിയുടെ പേര് മുത്ത മുഹമ്മദ് നബിയുടെ ഉമ്മ ആരാണ് ആമി நபியுட வாக்கு ஆரான அப்தோ என்னவரே முத்தர சூரியன் பார்வத்தி பூச்சி வளர்த்தி கூசும்ம எல்லா வரையும் கட்டிகளே அஸ்லாம் வலைக்கும் വാലൈക്കും അസ്സലാം വറഹമത്തല്ലാ വബർക്കാത്തു നമ്മൾ അമീൻ സാഹിബിന്റെ ആ കുട്ടിന്റെ പേര് ഞാൻ കേട്ടില്ല നിങ്ങൾ ആരെയും കേട്ടോ പേര് ഞാൻ കേട്ടില്ലല്ലോ പേര് പറഞ്ഞോ അസ്ലം ആ പേര് പറഞ്ഞു പേര് പറഞ്ഞു നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ ഞാൻ അതിന്റെ അടുക്ക ഒരു പി എം വന്ന് ആ പി എമ്മിന്റെ പിന്നാലെ പോയി അസ്ലം മാഷാ എം ടി ദാരി മിസ്താദൊക്കെ അടിച്ചിട്ടുണ്ട് അവിടെ അസ്ലം എന്ന് പറഞ്ഞിട്ട് ഏഹ് എന്താ അത് ക്ലാസ്സിലൊന്നുമില്ല അല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു പി എം വന്ന ഒരാൾ എന്നെ ഇൻവിറ്റ് ചെയ്യാറുണ്ട് ക്ലാസ് റൂമൊക്കെ വലിച്ചു കയറ്റി എന്ന് പറഞ്ഞ ഒരാളിനോട് അപ്പം ഞാൻ അയാൾ ഓൺലൈനിൽ ഇതാക്കാൻ നമ്മളെ കുരുന്ന കൂട്ടത്തേക്ക് ഇങ്ങനെ ക്ഷണിക്കാൻ വേണ്ടി പോയി ഒരാളെ കുരുന്ന കൂട്ടത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതാണ് അപ്പത്തിന് ഒരു കുട്ടിയുടെ പാട്ട് കഴിഞ്ഞു ഏതായാലും നല്ലൊരു പാട്ടായിരുന്നു <clears throat> അസ്ലം മോനെ അല്ലേ എത്ര ക്ലാസ്സിലാണ് പഠിക്കണ മോനെ മുഹമ്മദ് അസ്ലം ഇന്ന് വല്ല ക്ലാസ് ഉണ്ടോ ഇന്ന് ക്ലാസ് ഉണ്ടാവും നമ്മൾ പി എമ്മിന് മറുപടിയും രാത്രിയൊക്കെ ഉണ്ടാവും യു കെ ജിയിൽ യു കെ ജിയിൽ ആ യു കെ ജിയിൽ യു കെ ജി പഠിക്കുന്ന കുട്ടി അസ്ലം മോൻ ഏതായാലും നല്ല കുട്ടികളാക്കി വളർത്തട്ടെ ദീനി ഒഴിൽമ് ഉപകാരപ്രദമായ ഇൽമ് കുട്ടികൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നമുക്ക് മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന കുട്ടികളാക്കി നമ്മുടെ കുട്ടികളൊക്കെ വളർത്തട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന കുട്ടികളാക്കി വളർത്തട്ടെ എന്ന് ദുവാ ചെയ്യുന്നു നമ്മളെ അസ്ലം മോൻ മുഹമ്മദ് അസ്ലം മോനെ പോകരുതേ ഇനിയും വീണ്ടും മൈക്കിൽ വരണം എന്നറിയിക്കുന്നു യൂസുഫ് എന്ന ഐ ഡിയിൽ രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ട് കുട്ടികളാണെങ്കിലും ശരി ഉറക്കനെ പേര് പറയണം എന്നാലേ എനിക്ക് കേൾക്കുള്ളൂ കാരണം ഞാൻ കുറച്ച് പ്രായമുള്ള ഒരാളാണ് നിങ്ങൾ ഉറക്കനെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളെ പേരൊക്കെ <laughs> എന്ത് ഉറക്ക പറയാം നിങ്ങളെ പേര് രണ്ട് കുട്ടികളെ പേര് ഉറക്കനെ പറയാം അപ്പം എനിക്ക് മനസ്സിലാവും പഠിക്കുന്ന ക്ലാസ് ഉറക്കനെ പറയാം മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ പതുക്കെ പറയുമ്പോൾ കേൾക്കുന്നുണ്ട് ഏതായാലും നിങ്ങൾ മൈക്കിൽ വരി അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു അസ്സലാമു അലൈക്കും എൻ്റെ പേര് ഫാത്തിമ ഞാൻ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ബിസ്മില്ലാഹി യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم عافلون لقد حق حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أعلالا فهي إلى الأذقان فهم مكمعون وجعلنا من بين أيديهم صدا ومن خلفهم سدا فخشيناهم فهم لا يبصرون وسواء عليهم ربهم أأنذرتكم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع إنما تنذر من اتبع الذكر وخشي الرحمن بالعيب فبشره بمغفرة وأجر قريب إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين السلام عليكم വാലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു ആ ഇൻഷാല്ല ഇൻഷാല്ല സമത് വൈസ് ഉസ്താദൊക്കെ വന്നിട്ടുണ്ട് എം ടി ദാനി ഉസ്താദ് താഴെ ആൻഡ്രൈസ് ചെയ്ത് നിൽക്കേണ്ടി ചിലപ്പോൾ കുട്ടികൾ പാടാനാണോ ഉസ്താനാണോ എം ടി ദാനി ഉസ്താദ് ഇൻഷാല്ല ഇൻഷാല്ല ദാരി മുസ്താന് പാടണം എന്നാ പറയണത് ദാരി ഉസ്താദിന്റെ കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇൻഷാല്ല ഏതായാലും യൂസുഫ് എന്ന ഐഡിയയിൽ രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു കുട്ടീൻ്റെ പേര് എന്താണ് പറഞ്ഞത് ഫാത്തിമ അല്ലേ മറ്റൊന്ന് റഹ്മനിസ് റഹ്മനീസ റഹ്മാനീസ എന്നെന്തോ ആണ് ഏതായാലും ഞാൻ അത് കേട്ടില്ല ആ പാടട്ടെ ഏതായാലും എം ടി ഉസ്താദിന്റെ കുട്ടികളൊക്കെ പാടട്ടെ സമദ് ബൈസ് ഉസ്താദ് നമ്മളെ കുരുന്നുകൂട്ടത്തിന്റെ തുടക്കക്കാരനും ഈ ക്ലാസ് ഈ നിയന്ത്രിക്കുന്ന ഞാൻ പകരക്കാരനാണല്ലോ ഞാൻ ആരില്ലെങ്കിൽ പകരക്കാരനേക്കാരം അപ്പൊ സമത് വൈസ് ഉസ്താദ് ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട് സമത് വൈസ് ഉസ്താദ് തന്നെയായിരിക്കും ഈ കൂട്ടം നിയന്ത്രിക്കുക അപ്പൊ എം ടി ഉസ്താദ് ഒക്കെ ഇൻഷാല്ല മൈക്കിൽ വരും എം ടി ഉസ്താദ് എം ടി ഉസ്താദ് മൈക്കിൽ വരും ഇനി ഇംഗ്ലീഷിലൊക്കെ ഉള്ള പാട്ടുള്ള ആളുകളൊക്കെ നല്ല പാട്ട് പാടിക്കോളൂ സമത് വൈസ് ഉസ്താദിന് അതൊന്നും പ്രശ്നമില്ല നമ്മളെ മാതിരിയല്ലല്ലോ ഇൻഷാല്ല അപ്പൊ ആയതിൽ പുറയത് അന്നമോളൊക്കെ ഉണ്ട് ഏതായാലും നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും നമ്മൾ ഉസ്താദ്മാർ പറയുന്നതാണ് മാതാപിതാക്കളുടെ കന്നടിയിലാണ് സ്വർഗം മാതാപിതാക്കളെ ആദരിക്കുക ബഹുമാനിക്കുക അവരെ വെറുപ്പിക്കുന്ന ഒരു പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല കൊയ്യുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് എപ്പോഴും പറയാനുള്ള നമ്മളെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് ഈ ക്ലാസ് റൂമിലൊക്കെ വരുന്ന കുട്ടികളാണ് നല്ല കുട്ടികളാണ് അത് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് നല്ല കുട്ടികളാണ് അപ്പോൾ മാതാപിതാക്കൾ നമ്മളെ ഉപ്പച്ചി ഉമ്മച്ചി ഉമ്മി ഉപ്പയൊക്കെ പറഞ്ഞത് ശരിക്ക് കേൾക്കണം അനുസരിക്കണം എന്നാണ് എനിക്ക് പറയാനും നിങ്ങളോടൊക്കെ അറിയിക്കാനുള്ളത് അള്ളാഹു നമുക്ക് നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ നമ്മ നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾക്ക് എല്ലാവർക്കും അള്ളാഹു എന്തെങ്കിലും ശിക്ഷ കബറിലൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് സമദ് ഫൈസ് ഉസ്താദ് ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട് സമദ് ഫൈസ് ഉസ്താദിന് കൊടുക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു എല്ലാ കുരുന്നുകൾക്കും ഒരായിരം അഭിനന്ദനത്തിന്റെ സന്തോഷത്തിന്റെ പൂച്ചെണ്ടുകൾ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണുള്ളത് എല്ലാ കുട്ടികളും വളരെ നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു പാട്ട് പാടുന്നു കഥ പറയുന്നു അതിന് നല്ല കമന്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ രസകരമായിട്ട് ഇന്നത്തെ കുരുന്നുകൂട്ടത്തിന് ഉറക്ക പൊളിച്ചിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ അതിൻ്റെ ഇടയിൽ പരിപാ അബുദാബിയിൽ നിന്നുള്ള പരിപാടി കണ്ട കേട്ട് അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ പെട്ടെന്ന് ഉണർന്നപ്പോഴാണ് ആ നമ്മളെ ജാഫർ വില്ലെന്ന ഉസ്താദ് ഇങ്ങനെ പരിപാടി നടത്തുന്നു ഇപ്പോഴാകട്ടെ ടൈമും കഴിഞ്ഞു ഇൻഷല്ല അപ്പൊ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നേരത്തെ ഞാൻ വരാം എന്ന വാക്ക് നൽകി തൽക്കാലം ഞാൻ ഇവിടെ ചോദിക്കാം മൂന്നര മുതൽ നാലര വരെ സൗദി ടൈം രണ്ടര മുതൽ മൂന്നര വരെയാണ് നമ്മുടെ ടൈം ഉള്ളത് ഇൻഷാള്ള അടുത്ത വെള്ളിയാഴ്ച മുതൽ നേരത്തെ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞാൽ പരമാവധി സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി ഇതിന്റെ മുകളിലേക്കൊരു സൗണ്ട് സാധ്യമല്ല അങ്ങനല്ലോ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഒരാക്കിൻ്റെ ഒച്ച അപ്പൊ കുട്ടികൾ പേടിച്ചൂടെ ഒറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇൻഷാ എല്ലാ കുട്ടികൾക്കും ഞാൻ ആരും ഇങ്ങനെ നോക്കിയിട്ട് കാണില്ല എനിക്കേ ഉണ്ട് തോന്നുന്നത് ഏതായാലും എല്ലാ ആളുകൾക്കും വേണ്ടി ആദ്യം പറയുക ആ ഹെന്നോറായിരിക്കുന്ന പറഞ്ഞത് അപ്പൊ ഇൻഷാ ജാഫർ വിനസ്ഥാനം ഉണ്ടാകും അടുത്ത വെള്ളിയാഴ്ച മുതൽ സജീവമായി കുരുന്നുകൂട്ടം ആസ്വദിക്കാൻ ഞാനും ഉണ്ടാകും നമുക്ക് വീണ്ടും കാണാം السلام عليكم ورحمة الله وبركاته അസ്സലാം എൻ്റെ പേര് ഫാത്തിമ ഹന്ന ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനൊരു പാട്ട് പാടാം പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കന കല്ലറിൻ്റെ കല്ലറിന്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിന്നും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണ് നീലേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ വിളിക്കുന്ന പേരുമാനു പോകുമേ ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ വിളിക്കുന്ന പേരുമാരു പോകുമേ ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ നന്നുറ്റവർ പോലും മതിറ്റു ചൊല്ലുമേ പടിക്കാട്ടിലാണ് നാളെ മണിയറാ കനമേറിടുന്ന കല്ലറിന്റെ മേലെ ചതിക്കുന്ന മാംസം പിണ്ടം നമ്മള് നാം തിരി നാം ചിതലരിച്ച തീരുമൊടുവിൽ നമ്മള് ചലിക്കുന്ന മാംസം പിണ്ടം നമ്മള് നാം ചിതലരിച്ച തീരുമൊടുവിൽ നമ്മള് എന്നതിരില്ല രക്ഷയാക്കും പാടിടേ എല്ലാം വിട്ടറിഞ്ഞ് പോണം പള്ളിക്കാട്ടില് പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേടിടുന്ന കല്ലറിന്റെ മേലെ തൊട്ടടുത്ത തുണിക്കടയിൽ വന്നുവോ നിന്നെ കഫൻ ചെയ്യാനെടുത്തിടും വെള്ളത്തുണി തൊട്ടടുത്ത തുണിക്കടയിൽ വന്നുവോ നിന്നെ കഫൻ അടുത്തി എടുത്തിടും വെളുത്തുണി പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേടിടുന്ന കല്ലറിന്റെ മേലെ പൊള്ളിടുന്ന ചൂട് തിന്നും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീലേ അസ്സലാമലൈക്കും അസ്സലാമു എന്റെ പേര് മുഹമ്മദ് ഷാക്കിർ ആരമ്പങ്ങാട് നാട്ടില് ഞാനൊരു പാട്ട് പാടാം خير الورى طه خير حبيب يا إيمان منا يمتار تيرو نبيه إن ما نسبوه നോവെല്ലാം പാടിടാൻ വേദന തീർത്തിടാൻ വരണം മദീനയിലേക്ക് തിരുനബിയെ എൻ മനസ്സ് പൂവേ ഹൈറുൽ വറാത്വഹ ഹൈറം ഹബീബയാ ഇവനും മണയും ചാരെ തിരുനബിയെ എൻ മനസ്സ് പൂവേ നോവെല്ലാം പാടിടാൻ വേദന തീർത്തിടാൻ വരണം മദീനയിലേക്ക് തിരുനബിയെ എൻ മനസ്സ പൂവേ അരികിലാണ് ഞാൻ കൊതിച്ചു ഞാനെന്നും പാടിയിടേ Rodrigo 成病。 വലൈക്കും അസ്സലാം വറഹമുല്ലാ വർക്കാത്ത ഞാൻ ആ പൂവൊന്നും ഇടാതെ ഞാനൊരു പൂവിട്ട് പോയി ആ പാട്ടിൽ അങ്ങനെ ലയിച്ചു പോയി എന്തൊരു സൗന്ദര്യമുള്ള കേൾക്കാൻ ചന്തമുള്ള ഒരു പാട്ടില്ലേ പ്രത്യേകിച്ച് ഹബീബ് മുഹമ്മദ് റസൂൽഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ കുറിച്ചൊക്കെയുള്ള ആ പാട്ട് ഇങ്ങനെ കേൾക്കാൻ വീണ്ടും ഇങ്ങനെ കേൾക്കാൻ കൊതിക്ക എന്തോ ഒരു നല്ലൊരു പാട്ട് സ്വപ്നത്തിലെങ്കിലും എന്റെ വരൂ തിങ്കളെ എന്ന് പറഞ്ഞത് കാരണം നേരിട്ട് കാണാൻ നമുക്ക് കഴിഞ്ഞില്ല ഇനി സ്വപ്നത്തിലെങ്കിലും എന്റെ ഹബീബ് നിങ്ങളൊന്ന് വന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് കാണാനുള്ള തോഫീക്ക് അള്ളാഹു റബുലിജത്ത് സ്വപ്നത്തിലെങ്കിലും നമുക്ക് കാണാൻ തോഫീക്ക് റസൂല്ലാഹി സല്ലാഹു അലൈഹി സ്വലമ തങ്ങളെ സ്വപ്നം കാണാനുള്ളൊരു തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുന്നു വല്ലാത്തൊരു വല്ലാത്തൊരു നല്ലൊരു നല്ലൊരു സോങ് എന്താണ് മോന്റെ പേര് പിന്നെയും മറന്നു ഹന്ന മോളെ പേര് ഇപ്പൊ എന്താണ് ജാ അസ്ലമോ എന്തായിരുന്നു മോന്റെ പേര് പറഞ്ഞേ അമ്മിനിക്കാട് ഷാക്കിർ ഷാക്കിർ മോനെ ആ നല്ലൊരു പാട്ട് അല്ലേ ഏതായാലും ഇൻഷാല്ല ഹനീമോൻ നമ്മളെ സുഫാന മോളോടും കുതിസിയ മോളോടും എനിക്ക് പറയാല്ല അടുത്ത ആഴ്ച ആ ഇംഗ്ലീഷ് പാട്ട് ഒന്നും കൂടി പാടണം കേട്ടോ അടുത്ത ആഴ്ച നിങ്ങൾ ആദ്യം പോലെ ഉമ്മാനെ കുറിച്ച് പാടിയ ഇംഗ്ലീഷിന്റെ പാട്ട് ഉണ്ടല്ലോ ഫറൻസിയോ ഇംഗ്ലീഷ് ആനമങ്ങാട് ആനമങ്ങാട് ഞാൻ കേട്ടു ആനമങ്ങാട് എന്ന് ഞാൻ കേട്ടു ഞാൻ മോന്റെ മോന്റെ പേര് ഞാൻ ശരിക്കും കേട്ടില്ല ശംസുദ് സത്യധാര ഇൻഷാല്ലാ അപ്പോൾ ഏതായാലും അടുത്ത ആഴ്ച അനിമോ നമ്മളെ കുതിസിയാമോള് പാടണം ഷാക്കിർ മോനും അതേമാതിരി ആദ്യം ആ മരണത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മളെ ഹന്നമോള് പാടിയത് അല്ലേ മരണത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് ഒരു ഹന്നമോള് പാടി അതിങ്ങനെ കേട്ടിരുന്ന അത് കഴിഞ്ഞാൽ ഷാക്കിർ മോൻ നല്ലൊരു പാട്ട് പാടി ഏതായാലും അള്ളാഹു റബ്ബുല്ലിസത്ത് മാതാപിതാക്കളുടെ തൃപ്തി അത് റബ്ബിന്റെ തൃപ്തിയാണ് അല്ലേ മാതാപിതാക്കളെ കോപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തുക അവരോട് കോപിക്കുക അവരുടെ കോപ്പം അത് റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ രാജാതിരാജൻ്റെ കോപ്പമാണ് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം മാതാപിതാക്കളുമായി നമ്മുടെ ഉമ്മമാരും ഉപ്പമാരുമായിട്ട് നല്ല ഒരു രൂപത്തിൽ പെരുമാറുക അവരെ ഉറപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു ആ പാട്ടൊക്കെ അതുപോലെ തന്നെ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങളെ സ്നേഹിക്കുക റസൂലുല്ലാന്റെ കുറിച്ചുള്ള മധഹ് ഗാനങ്ങളൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ എപ്പോഴും പാടാറുണ്ട് റസൂർലാൻ്റെ ഒക്കെ പാത പിൻപറ്റി സുന്നത്തൊക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു റബ്ബുൽ ഇസത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഷാക്കിർ മോനും ഹന്നമോൾക്കൊക്കെ ഒരുപാട് നന്ദി പ്രകാ പ്രകാശിച്ചുകൊണ്ട് ഇൻഷാല്ല നമ്മളെ കുർസിയാമോളും സുഫാനാമോളും ഹനിമോനും പാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അവർ മൈക്കിൽ വരട്ടെ നമ്മളെ സിനാനുമോനുണ്ട് സിനാനുമോൻ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കേട്ടോ സിനാൻ മോന്റെ പാട്ട് വരുമ്പത്തിന് ഞാൻ ചിലപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പോകും വലൈക്കും അസ്സലാം റഹമത്തുള്ള സുഹൈൽ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഏതായാലും ഇനി നമ്മളെ മോള് അവര് കുദസിയ മോളും ഒക്കെ സുഫാന മോളൊക്കെ മൈക്കിൽ വരട്ടെ ഹനിമോനൊക്കെ മൈക്കിൽ വരട്ടെ ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് സിനാമോന്റെ നല്ല പാട്ട് അവരതും കേൾക്കാം ഏതായാലും ലൈവ് ഉണ്ടോ ഇന്ന് ഉണ്ടാകാൻ ഉണ്ട് ലൈവ് അബുദാബി ലൈവ് ഒക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ഇൻഷാ അല്ലാ അസ്സാം വലൈക്കും വറഹമുല്ലാ ഇത് കഴിഞ്ഞിട്ട് കേട്ടോ അസ്സാം വലൈക്കും വറഹമുല്ലാ വർക്കാത്തു അസ്സലാമലൈക്കും ഞാനും ഞാനും എൻ്റെ അനിയത്തി സുഫാനയും അറബി അറബി മാസങ്ങളെ കുറിച്ച് ഒരു ഇംഗ്ലീഷ് ഗാനം പാടാം محرم صف ربيع الأول ربيع الثاني دي صدى منسي الإسلام جمعة الأولى جمعة الأخرى وجب أن شعبان رمضان رمضان رمضان أن شوال ذو القعدة ذو الحجة دي صدى في الإسلام محرم صف ربيع الأول ربيع الثاني دي صدى في الإسلام زماد الأولى زماد الأخرى رجب عن شعبان رمضان رمضان رمضان أن شوال ذو القعدة ذو الحجة دي سنة من الإسلام السلام عليكم وعليكم വാലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വർക്കാത്ത മാഷാ അല്ലാ ഏ ആ പാട്ട് ഞാനും പാടും കേട്ടോ ആ പാട്ട് പാടല്ലേ ഏഹ് സാഹിബേ അത് നമുക്കും പാടാ ഏഹ് അതിന്റെ ഉള്ള ഇംഗ്ലീഷ് ആക്കും കൂട്ടുണ്ടാച്ചാൽ മതിയല്ലോ മുഹറം സഫർ റബിയുല്ലവർ റബിയുല്ലാഹർ ജമാദുല്ലുല ജമാദുല്ലുഹ്റ അത് നമുക്കും പാടാ ഏതായാലും ഇൻഷാല്ല ഏതായാലും ഇവിടുന്ന് ആരെങ്കിലും പാട്ടൊക്കെ ഉണ്ടാക്കി തന്നു ചില പോലെ ഉപ്പുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഉദവിസ്താദ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും മാഷാല്ല ഏഹ് രണ്ടാളും നല്ല പാട്ടുകാരൻ ആദ്യം നല്ലൊരു ഇംഗ്ലീഷ് പാട്ട് അത് സുഹേൽ സാഹിബ് കേട്ടില്ല അപ്പൊ ഈ കാരന്തൂരും കാന്തപുരത്തും പോയിരിക്കുമ്പോൾ നല്ല പാട്ട് പാടുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും കുറച്ച് നേരത്തെ വന്നൂടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണെന്നോ അഹമ്മദില്ല അലഹമ്മദില്ല ഏഹ് അങ്ങനത്തെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് എന്നും വരണം ഇൻഷാല്ല അത് കഴിഞ്ഞിട്ട് നമ്മളെ പാട്ട് പാടാൻ ഇനി വരുന്നത് സിനാൻ മോനാണ് സിനാൻ മോൻ മലയാളം പാടിയാൽ മതിട്ടോ എന്റെ നേരെ നേരത്താണ് വേണ്ട ആ ഇൻഷാല്ല ഇൻഷാല്ല അലഹമില്ല നല്ല പാട്ട് ഏതായാലും നമ്മുടെ കുട്ടികളൊക്കെ അള്ളാഹു റബുല്ലിജത്ത് നല്ല കുട്ടികളാക്കി വളർത്തട്ടെ ഈ കുട്ടികൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് ഏ നമ്മളെ ഈ കുട്ടികൾ പാടുമ്പോൾ നമ്മളെ വീട്ടിലുള്ള എൻ്റെ കുട്ടി പാടുന്ന രൂപത്തിലാണ് എനിക്ക് തോന്നാറുള്ളത് കുരുന്നുകൂട്ടം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇൻഷാല്ല കുട്ടികളൊക്കെ നന്നാക്കട്ടെ നല്ല കുട്ടികളാകട്ടെ ഇൻഷാല്ല ഇനി സെനാനുമാൻ വൈക്കിൽ വരട്ടെ ഇത് കൈസ് കോട്ടക്കൽ കൈസ് എന്തെങ്കിൽ ആൻഡ്രേസ് ഒഴിവാക്കിയത് കൈസ് കോട്ടക്കൽ എന്തെങ്കിൽ ആൻഡ്രേസ് ഒഴിവാക്കാൻ കാരണം എം ടി ദാരിം ഉസ്താദും കുറച്ച് താഴെ പോയി തോന്നുന്നുണ്ട് എം ടി ദാരിം ഉസ്താദ് ഒരു പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്തെന്ന് അറിയില്ല ചില അടുത്ത അവിടെ കുട്ടികളൊക്കെ ആയിരിക്കും ആ എം ടി ദാരിം ഉസ്താദ് വന്നിട്ടുണ്ടല്ലോ ആ സിനാൻ മോനെ എം ടി ദാരിം ഉസ്താദ് വേണച്ചെങ്കിൽ നിങ്ങൾ മൈക്ക് എടുത്തോളൂ കേട്ടോ എന്നിട്ട് സിനാൻ മോൻ എടുത്തോളൂ എം ടി ഉസ്താദ് എം ടി ഉസ്താദ് പാടുമെന്ന് പറഞ്ഞിരുന്നു കുട്ടികളായിരിക്കും ഏഹ് വിശാല എം ടി സാദ് മൈക്കെടുത്തോട്ടെ എന്നിട്ട് സിനാൻമോന് മൈക്കെടുത്തോളൂ എം ടി സാദ് ഹാൻഡ് റൈസ് കുറേ നേരം നിന്നിട്ട് പോയതായിരുന്നു അസ്സാം വലൈക്കും അസ്സാമലൈക്കും എൻറ്റിസ്റ്റായി പറയുന്നത് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നാല് സിനാൻ മോനെ എടുത്തോട്ടോ സിനാൻ മോനെ എന്നാ സിനാൻ മോനെ എടുത്തോ കേട്ടോ അസ്സാം വലൈക്കും എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ ോ രാരിരോ രാരാരിരോ കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ അല്ല മീനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് അല്ല മീനേ കുഞ്ഞി കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ അല്ല അല്ലമീനെ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് അല്ല അല്ലമീനെ മക്കത്തെ ഒരു മൺ കുടിയിലിൻ്റെയുള്ളിൽ നീ ആർദ്രമാമീയൊരീണം വല്ലായ്മ പൂണ്ടേറെ ശോകാന്തരത്തിലെ പൂവായി വിരിഞ്ഞതാണാർദ്രസ്വരം മക്കത്തെയൊരു മൺ കുടിയിലിൻ്റെയുള്ളിൽ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രമാമീയൊരീണം വല്ലായ്മ പൂണ്ടേരെ ശോകാന്തരത്തിലെ പൂവായി വിരിഞ്ഞതാണാർദ്ദസ്വരം ദുഃഖാർത്തയാകിലും വേർപാടിനോവിലും ദുഃഖ പ്രാർത്ഥയാകിലും വേർപാടിൻ നോവിലും താരാട്ടി അൽ അമീനേ രാരിരോ രാരിരോ രാരിരോ രാരിരോ രാരിരോ രാരിരോ രാ യാരാരിരോ കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടൂറങ്ങോ അല്ലമീനെ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങോ അല്ലമീനേ പൂർണേന്ദു തോൽക്കുന്ന താരിളം മേനിയിൽ പൊന്നുമ്മ നൽകുവാൻ വാപ്പയില്ല ഉമ്മാന്റെ ലോകത്തിൽ മോനോട് കിന്നാരം ചൊല്ലുവാൻ പൊന്നു ഒപ്പ വന്നതില്ലാം പൂർണേന്ദു തോൽക്കുന്ന താരിളം മേനിയിൽ പൊന്നുമ്മ നൽകുവാൻ ബാപ്പയില്ല ഉമ്മാന്റെ ലോകത്ത് ഹൃദയത്തിൽ മോനോട് കിന്നാരം ചൊല്ലുവാൻ പൊന്നുപ്പ വന്നതില്ല അകലേക്കു പോയെന്റെ പ്രിയമുള്ള തോഴ അകലേക്കു പോയെന്റെ പ്രിയമുള്ള തോഴ എത്തിമായി പോയല്ലോ അല്ലമീനെ രാരിരോ

രാരാരിനോ കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ അല്ല അല്ലമീനെ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങോ അല്ല ഇൻഷല്ല എല്ലാവരും എനിക്ക് വേണ്ടി ഇതായിരിക്കണം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു അസലാമലൈക്കും വാലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു സിനാൻ മോഹൻ മൈക്കിൽ വരുമ്പോ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ പാടുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുക സിനാൻ മോൻ എന്തെങ്കിലും വന്നുകാണ് സൗണ്ട് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമാണ് ഇൻഷാല്ല നന്നായിട്ട് പാടി നല്ലൊരു പാട്ട് നല്ല ഒരു കാണാൻ ഒരു കേൾക്കാനൊക്കെ ഒരു സുഖമുള്ള ഒരു പാട്ട് ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു പാട്ട് അല്ലമീനെ കുറിച്ചുള്ള ഒരു പാട്ട് പാടി ഏതായാലും റസൂല്ലാനെ സ്നേഹിച്ച് ആ സ്നേഹം മുഖേന എല്ലാ നമ്മൾ എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു പിന്നെ <clears throat> കുട്ടിക്ക് സിനാൻ മോനെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹു ദീനിയായ അയിൽമ് നാഫിയായ ഇൽമൊക്കെ കൂടുതൽ വർദ്ധിപ്പിച്ച് കൂടുതൽ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ല ഇനി ഉസ്താമാർ ആരെങ്കിലും ഒന്ന് മൈക്കിൽ വരണം ഇവിടെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അല്ലേ നമ്മളെ അയ്യൂബ് ഉസ്താദിനെ അവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ അയ്യൂബ് അയ്യൂബ് ഉസ്താദ് എന്താണ് എന്താ നിങ്ങളെ വേറെ ഐഡിയ ഉണ്ടായി നിങ്ങൾ ആ ഐഡിയയിലെ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ അയ്യൂബ് ഉസ്താദ് നിങ്ങൾ ഫ്രീ അല്ലേ അല്ലെ സോയൽ സാഹിബ് നിങ്ങൾ വരി ഞാനൊരു അയ്യൂബ് ബലത്തൂരില്ലേ അയ്യൂബ് ഉസ്താദ് നിങ്ങൾ ഫ്രീ ആണെന്ന് വെച്ചാൽ ഞാൻ റേസ് ചെയ്യും നമ്മളെ യൂസുഫ് എന്ന ഐഡിയയിലുള്ള രണ്ട് കുട്ടികളുണ്ട് ആദ്യ കുട്ടി പാടി നിങ്ങൾ ഫ്രീ അല്ലേ അല്ലെങ്കിൽ വാലേക്കും അബു ആഫീജ് ആ അതാണ് എനിക്ക് വേഗം മനസ്സിൽ കിട്ടുള്ളൂ ആ വെയിറ്റ് ഇൻഷാ അപ്പൊ ഇൻഷാ ഞാൻ മൂപ്പര് വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഉസ്താദ് വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളെ വെയിറ്റ് ആ ഓക്കെ ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി ഇൻഷാ ഏതായാലും സോ അടുത്ത് യൂസുഫ് എന്ന ഐഡിയയിലുള്ള ആദ്യത്തെ ആദ്യ ഒരു കുട്ടി ഒരു യാസീന്റെ കുറച്ച് ഭാഗവതി തോന്നുന്നു യാസീൻ എന്നല്ല ഓതിയത് കുറച്ച് ഭാഗവതി തോന്നുന്നുണ്ട് ഇൻഷാല്ല കുട്ടി വീണ്ടും രണ്ടാമത്തെ കുട്ടി വീണ്ടും ഒന്ന് മൈക്കിൽ വരണം നല്ലൊരു പാട്ടൊക്കെ പാടണമെന്ന് അറിയിക്കുന്നു ഇനി ഓതാണ്ട് ഓതും ചെയ്യാം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് നമ്മളെ ക്ലാസ് റൂമിൽ അനുവദനീയമായ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ ഒരു ഓത്ത് അല്ലെങ്കിൽ ഒരു നല്ല അറബി പാട്ടുകളെ ഒക്കെ പറ്റുന്നതാണ് അതിനൊക്കെ പറ്റുന്ന ആളുകൾ മൈക്കിൽ നമ്മളെ കുട്ടികളെ പരമാവധി നമ്മൾ മൈക്കിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത് ഒരുപാട് ഈ ക്ലാസ് റൂമിൽ കുട്ടികളെ കേട്ടിരിക്കുന്നുണ്ടാവും ആരും ഇതിന്ന് മാറി നിൽക്കേണ്ട ആളുകൾ ഒരു ഫാത്തിയാസൂറത്ത് തോത അറിയിച്ചെങ്കിൽ അത് അടുത്ത ആഴ്ച ആ കുട്ടി പാട്ട് പാടിക്കോളും നിങ്ങളെ കുട്ടികളൊക്കെ ആരെ തെറ്റിയാൽ ആരെ കേൾക്കാൻ ഒരു വിഷമമില്ലല്ലോ ഏഹ് ഇൻഷാല്ല നമ്മളെ കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ കൊടുത്ത് നമ്മൾ സജീവമാക്കണം വേറെ വല്ല മറ്റ് വേറെ ചാറ്റ് റൂമുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ പോയി സമയം കളഞ്ഞില്ലാതെ ഇതുപോലെ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കുന്ന അനുവദനീയമായ നമ്മളെ കുട്ടികൾക്ക് ഇവിടെ പാടാനും പറയാനൊക്കെ ഉള്ള ചാൻസ് അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങൾ അറിയിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു എൻ്റെ പേര് റഹ്മൻ നിസ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزقى أو يوقع الذكر فتنفأ أما من استعنى فأنت له تزدى وما عليك ألا يزق وأما من جاءك يسعى وهو يخشى وأنت عنه تلحى كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بعيدي سفرة كراما بررة قتل الإنسان ما أقفر من أي شيء خلق من نطفة خلقه فقدر ثم السبيل يسر ثم أماته فأقبر ثم إذا شاء نشر كلا لما يقوي ما أمر فلينظر الإنسان إلى طعامه إنا سببنا الماء سبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقربا وزيتونا ونحلا وحدائق وعلبا وفاقحة وعبا متاعا لكم ولأنعامكم وإذا جاءت الصاحة يوم يفر المرء من أحيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يوم عيد شأن يعني وجوه يوم عيد مسفرة ضاحكة مستبشرة ووجوه يوم عيد عليها عبرة ترحقها قطرة أولئك هم القفرة الفجرة صدق الله അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു വളരെ മനോഹരമായി തന്നെ ഓതില്ലേ എത്ര ക്ലാസ്സിലാ മോള് പഠിക്കണ്ടേ റഹ്മുന്നിസ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് ആ ഓ എത്ര ക്ലാസ്സിലാ നാലാം ക്ലാസ്സിലോ ആ അലഹമില്ല മറ്റോ വലിയ കുട്ടിയോ എന്താണ് ഇപ്പൊ വലിയ കുട്ടിന്റെ പേര് പറഞ്ഞത് ഫാത്തിമ മോളോ നാലാം ക്ലാസ് രണ്ടാളും നാലാം ക്ലാസ് തന്നെയാണ് അവസവത്തവല്ല ആ സൂറത്തില്ല നല്ല നല്ല രീതി ആ ഒരു പ്രത്യേകമായ ശൈലിയിലാണ് ഓതിയത് നന്നായിട്ട് ഓതി മോള് ഇഷാല്ല കുട്ടികൾക്കൊക്കെ അള്ളാഹു നല്ല ദീനി അയിൽമ് വർദ്ധിപ്പിച്ചു കൊടുത്തു കൊടുക്കുമാറാകട്ടെ നാഫി അയിൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ദുആ ചെയ്യുന്നു മദ്രസയിലും നാലിൽ തന്നെ റഹ്മുന്നിസ മോള് റഹ്മുന്നിസ ഞാൻ ആദ്യ പേര് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇൻഷാല്ല ഉണ്ടാവും ഉണ്ടാവും ലൈവ് ഉണ്ടാവും ഇൻഷാല്ല ലൈവ് ഉണ്ടാവും ലൈവിന്റെ സമയമാകുമ്പോൾ ലൈവ് വരും കേട്ടോ ഇൻഷാല്ല ഇന്ന് സത്യധാരന്റെ ആ നമ്മളെ ഒരു ഉസ്താദിന് സുഖമില്ല എന്ന് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ റെസ്റ്റിലാണ് നമ്മളൊരു യമനി ഉസ്താദ് ഇൻഷാല്ലാഹു റബുലിസത്ത് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ എന്ന് ചെയ്യുന്നു ഇനി ആ ലത്തീഫ് ലത്തീഫ് യമാനി ഉസ്താദ് എം ടി ദാരിമി ഉസ്താദ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അതോ ഐ ഡി മാത്രമുള്ളൂ റഹ്മുന്നിസ റഹ്മുന്നിസ നല്ല പേരാ റഹ്മുന്നിസ എം ടി ദാരിമി ഉസ്താദ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ദാരിമി ഉസ്താദ് നേരത്തെ ആൻഡ്രൈസ് ചെയ്ത് വന്നിരുന്നു പോയി എന്നാ എം ടി ദാരിമി ഉസ്താദ് മൈക്ക് എടുക്കണ്ടോ നോക്കുക അസ്സാം വലൈക്കും എന്നിട്ട് യു എഴുന്നൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന ബ്ലൂ കളർ ഐ ഡിയിലുള്ള നമ്മൾ ബഹുമാനപ്പെട്ട സുഹൃത്ത് എടുക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തില്ല ചിങ്ങൾ എടുക്കേണ്ടി അല്ലെങ്കിൽ സുഹൈലെ താണൂര് നിങ്ങളും മൈക്കെടുക്കുക ഗൾഫ് സത്യതാര മീഡിയ സെമിനാർ ഇന്ന് എ ബി എം ദുബായ് കെ എം സി സി ഹാൾ അല്ലെ അൽബാറാൻ അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സെയ്തലവി സംബന്ധിക്കും സി പി സെയ്തലവി മഷാ നല്ല പരിപാടിയാണോ ആ ഇൻഷാ അള്ളാഹ് നിങ്ങൾ മൈക്കെടുക്കി എൻ്റെ പേര് ഫാത്തിമ മർജാന ഞാനൊരു പാട്ട് പാടാൻ പോകുന്നു പാടി പാടിബിലാലെന്ന ബിലാലെന്ന പൂങ്കുയിലെ പണ്ടിപ്പാവനദീനിൻ തേനിശല് കാടിലകും കുഫുർ കൂട്ടത്തിലെ പുണ്യകാളിമത്തുറപ്പിച്ച പൂങ്കരള് പാടി ബിലാലെന്ന പൂങ്കുയിലെ പണ്ടിപ്പാവനദീനിൻ തേനിശല് കാടിളകും കുപ്പിർക്കൂട്ടത്തിലെ പുണ്യകാലിമത്തുറപ്പിച്ച പൂങ്കരള് നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബു നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ നെരിക്കട്ട ഉമയത്തെ യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതമാറി വരാൻ നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ നേരിക്കട്ട ഉമയത്തെ യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതമാറി വരാൻ പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിലകും കുഫുർ കൂട്ടത്തിലെ പുണ്യകാലിമത്തുറപ്പിച്ച പൂങ്കരണ് കീടത്തെയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റം കനമുള്ള കരിങ്കല്ലു തിരുനെഞ്ചിൽ ലവലേശം ഈ മാന് വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞല്ല അഹരെന്ന് കീടത്തെയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റം കനമുള്ള കരിങ്കല്ലു തിരുനെഞ്ചിൽ ലവലേശം ഈ മാന് വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞല്ല അഹരെന്ന് പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ടി പാനദീനിൻ തേനിശൽ പാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കളിമത്തുറപ്പിച്ച പൂങ്കരള് അടിമുടി കറുത്ത ബിലാലാണ് അവരാത്മാവിൽ വെള്ളാമ്പൽ പൂവാണ് അബുമക്കർ സിദ്ദിഖ് അവർ ചൊല്ലുന്നു ഉടനടി മൊത്തം മോചിപ്പിച്ചെടുക്കുന്നു അടിമുടി കറുത്ത ബിലാലാണ് അവരാത്മാവിൽ വെള്ളാമ്പൽ പൂവാണ് അബൂബക്കർ സിദ്ദിഖ് അവർ ചൊല്ലുന്നു ഉടനടി മൊത്തം മോചിപ്പിച്ചെടുക്കുന്നു പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ടിപ്പാവനദീനിൻ തേനീശല് കാടിലകും കുഫിർ കൂട്ടത്തിൽ പുണ്യകാലിമത്തുറപ്പിച്ച പൂങ്കരള് പാടി ബിലാലെന്ന് പൂങ്കുയിലെ പണ്ടിപ്പാവനദീനിൻ തേനിശല് കാടിലകും കുബുർ കൂട്ടത്തിലെ പുണ്യകാളിമത്തുറപ്പിച്ച പൂങ്കരള് അസ്സാം വലൈക്കും അസ്സാം വലൈക്കും ഞാൻ ആയിഷ ദുമാന ഞാനൊരു പാട്ട് പാടാം മമ്പുരം ദേശമിലെങ്ങും തിങ്കള് മഷഹോറാം ചെയ്ത രവി തങ്ങള് ഉദയം ചെയ്ത വഹർ മൗത്തിലെ എന്നുമെ മുന്നിൽ നയിക്കും തിങ്കള് മമ്പുറം ദേശമിലെങ്ങും തിങ്കള് മഷഹോറാം ചെയ്ത രവി തങ്ങള് ഉദയം ചെയ്ത വഹർ മൗത്തിലെ എന്നുമെ മുന്നിൽ നയിക്കും തിങ്കളും കാലം തീർത്തവര് അവ നാടിന്റെ വയ്യിൽ ഇടന്നവര് ബ്രിട്ടീഷുകാരം തീർത്തവര് അവ നാടിന്റെ വഴിയിലിടന്നവര് ദേശം മലർബാർ മണ്ണിനു വേണ്ടി പോരിഞ്ഞിറങ്ങി ഷഹീദായി ദേശം മലർബാർ മണ്ണിനു വേണ്ടി പൊരിഞ്ഞിറങ്ങി ഷഹീദായി നേരി നിലാവല്ലേ മമ്പുറം ദേശമിളങ്ങും തിങ്കള് മഷുഹോറാം ചെയ്ത തങ്ങൾ ഉദയം ചെയ്ത വഹളറ് മൗത്തിൽ എന്നുമേ മുന്നിൽ നയിക്കും തിങ്കള് മമ്പുറം ദേശമിളങ്ങും തിങ്കള് മഷുഹോറാം ചെയ്ത തങ്ങൾ ഉദയം ചെയ്ത വഹലറ് എന്നുമേ മുന്നിൽ നയിക്കും തിങ്കൾ അസലമലക്കും അലൈക്കും അസ്സലാം വറഹമത്തുള്ള വബർക്കാത്തു അസ്സലാം വലൈക്കും വറഹമത്തുള്ള വളരെ നല്ല പാട്ട് എന്ത് രസമായ രണ്ടുപേരും പാടിയത് ഒന്ന് മർജാന പിന്നൊന്ന് പിന്നാരാണ് മറ്റേ മോളെ പേരെന്താ പറഞ്ഞത് വളരെ നന്നായി പാടിയില്ലേ ജുമാന മർജാന ജുമാന നല്ല രണ്ട് പേരുകൾ നല്ല പാട്ടുകൾ രണ്ടുപേരും വളരെ നന്നായി പാടി ആദ്യം പൊടിയമാളെന്നാണ് പാടി പുന്നാരമോൾ മറിജാന നല്ല സുന്ദര ഗീതം പാടിത്തന്നേ എന്തൊരു മുഞ്ചുള്ള പാട്ടാണ് അത് കുഞ്ഞുമോൾ നന്നായി പാടിയിടുന്നേ അല്ലേ ഇത്ര നന്നായി പാടിയില്ലേ വളരെ ഷാർ അതുപോലെ തന്നെ മർജ ജുമാന മോളും പാടിയ പാട്ട് നല്ല മമ്പൃതങ്ങളുടെ പാട്ട് ഉഷാറം പാട്ടായിരുന്നു ഇനിയും പാടണം അടുത്ത പ്രാവശ്യം ഏ മോള് ഇനി ആരെങ്കിലും ഉണ്ടാ കുട്ടികളൊക്കെ പോയും തോന്നുന്നല്ലേ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ജാഫർ സാഹിബ് നമ്മളെ തലയിൽ വെച്ച് തന്നിട്ടുള്ളത് ഇനി ആരും പാടാനില്ല ആരെങ്കിലും പാടുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കി വരിക ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണം പാടിയവർ ആ പാടിയവരുണ്ടെങ്കിൽ പാടിയവർ തന്നെ പാടിക്കോളട്ടെ സിനാൻ മോനൊക്കെ ഒന്നും കൂടി നല്ലൊരു പാട്ട് പാടി ഒന്ന് സജീവാക്ക് സിനാന്റെ പാട്ട് കുറേയായി കേട്ടിട്ട് ഇന്നൊരു പാട്ട് കേട്ടു നല്ല ഷാറായി പാടി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കൈ പൊക്കി ഒന്നും കൂടി പാടുക അല്ലെങ്കിൽ നമുക്ക് വലിയവർക്ക് ഇപ്പോൾ ചാൻസ് ഇല്ല വലിയവർക്ക് ഓപ്പൺ ഫോറത്തിലൊക്കെ നല്ല ചാൻസ് ഉണ്ട് രാത്രിയൊക്കെ ഇപ്പൊ കുട്ടികൾക്കാണ് ചാൻസ് രാവിലെ പതിനഞ്ച് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ആണ് ഇപ്പോൾ ചാൻസ് അടുത്ത ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി വരിക നമുക്ക് അല്ല പിന്നെ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം എന്താണ് അടുത്ത ലൈവുകൾ ഏതെങ്കിലും ഉണ്ടോ അല്ല ഉസ്താദിന് ഫൈസ് ഉസ്താദിന്റെ പി എമ്മിനുള്ള മറുപടിയൊക്കെ ഉണ്ടോ എങ്ങനെയാണ് ഉസ്താമാരുണ്ടോ അറിയില്ല എം ടി ഉസ്താദ് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ഡി സി ആയോ ഉസ്താദ് പോയെന്ന് തോന്നുന്നു അല്ലേ ഞാൻ നമുക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല നമ്മൾ നമുക്ക് പാടാനുള്ള ടൈമും അല്ല ഇത് അപ്പൊ നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊന്തിച്ച് വരിക ആ സിനാൻ ഒന്നുകൂടി പാടുന്നതായിരിക്കും സിനാന്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു അടുത്ത കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയമുണ്ട് നമുക്ക് അടുത്ത ലൈവ് വരെ സമയമുണ്ട് അടുത്ത ലൈവ് പ്രോഗ്രാം ഏതെങ്കിലും വരുന്നത് വരെ സമയമുണ്ട് ആ ഹാനിമോൻ ക്ലാരി വന്നിട്ടുണ്ട് നമ്മളെ മർജാന മോളന്നെ ഒരു നല്ലൊരു പാട്ടും കൂടി പാടിയാ നല്ല രസമുണ്ട് നല്ല കേൾക്കാൻ നല്ല രീതിയാണ് നല്ല നന്നായിട്ടുണ്ട് അതാവ് കൈബന്ധിച്ചിട്ടുണ്ട് അതാവ് എല്ലാ കുട്ടികൾക്കും റഹ്മത്തും ബർക്കത്തും ഏറ്റിത്തരട്ടെ ഇരു വീട്ടിലും ഉപകരിക്കുന്ന കുട്ടികളാക്കി നമ്മൾ എല്ലാവരും എല്ലാ കുട്ടികളെയും നന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിനാൻ മോന് വേണ്ടിയിട്ട് റിലീസ് ലീസിയാണ് അസ്സാം വലൈക്കും വാഹമത്തുള്ള അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ശബ്ദം കേൾക്കുന്നില്ലേ സത്യത്തിൻ ദീപം ഓദിച്ചു തൈബയിലൊന്ന് സന്മാർഗനാളം തെളിഞ്ഞു മാർത്തരിലൊന്ന് സത്യത്തിൻ ദീപം ഓദിച്ചു ു പൈബയിലെന്ന് സന്മാർഗനാളം തേലിഞ്ഞു മാർക്കേരിലെന്ന് സൽഗുണ നബിയാം സുഹൃതത്തിൻ കനിയാം സൽഗുണ നബിയാം സുഹൃതത്തിൻ കനിയാം സ്നേഹപ്പുവനിയായി സൗഹൃദമലരായി സാന്ത്വന മധുവായി സൈതരായി സൈതരായി സൈതരാ സത് സത്യത്തിൻ ദീപം ഓദിച്ചു ത്വൈബയിലന്ന് സന്മാർഗനാളം തെളിഞ്ഞു മാർത്യരിലെന്ന് അകതാരിൽ അറിവിൻ തിരുമധുരം പകരാനണഞ്ഞു അകം ഈമാൻ കുളിരേകി പൂന്തന്നിൽ മനം നിറഞ്ഞു അകതാരിൽ അറിവിൻ തിരുമധുരം പകരാനണഞ്ഞു അകം ഈമാൻ കുളിരേകി പൂന്തന്നിൽ മനം നിറഞ്ഞു പൗർണമിയുദിച്ച് പൊൻപ്രഭ നിറച്ച് പാതയം തെളി ജ്വലിച്ച് പാരിടം ജ്വലിച്ച് പൗർണമിയുദിച്ച് പൊൻപ്രഭ നിറച്ച് പാദയം തെളിച്ച് പാരിടം ജ്വലിച്ച് നബിയേ പൊന്നിധിയേ നബിയേ പൊന്നിധിയേ സത്യത്തിൻ ദീപം ഓദിച്ച് ചു ത്വൈബയിലെന്ന് സന്മാർഗനാളം നാളം തെളിഞ്ഞു മാത്തേരിലെന്ന് കലുഷീത ലോകത്ത് കനിവിൻ അമൃതം പകർന്നു കാരുണ്യ പുഗന്ധം ധരണിയിൽ അവർ ചൊരിഞ്ഞു കലുഷീത ലോകത്ത് കനിവിൻ അമൃതം പകർന്നു കാരുണ്യ പുഗന്ധം ധരണിയിൽ അവർ ചൊരിഞ്ഞു ശാന്തി തന്നിറവ് സഹനത്തിൻ ഉറവ് സഹിഷ്ണുത മികവ് സംസ്കാര തികവ് ശാന്തി നിറവ് സഹനത്തിൻ ഉറവ് സഹിഷ്ണുത മികവ് സംസ്കാര നബിയേ പൊന്നിധിയേ നബിയേ പൊന്നിധിയേ സത്യത്തിൻ ദീപം ഓദിച്ചു പൈബയിലെന്ന് സന്മാർഗനാളം തെളിഞ്ഞു മാർത്തേരിലെന്ന് അനുപാപ കുറാനിൻ മന്ത്രം മൊഴിഞ്ഞ ല്ലോ അതുല്യമാന്തിൻ വാഴി കാട്ടി മറഞ്ഞല്ലോ അനുപാപ കുറാനിൻ മന്ത്രം മൊഴിഞ്ഞല്ലോ അതുല്യമാം ദീൻ വഴി കാട്ടി മറഞ്ഞല്ലോ അബലകൾക്ക് ഭയം അഗതിക്കു ശരണം അനുഗ്രഹ ആശ്രയ സദനം അബലകൾക്ക് ഭയം അഗതിക്കു ശരണം അനുഗ്രഹ ആശ്രയ സദനം നബിയേ പൊന്നിധിയേ നബിയേ പൊന്നിധിയേ സത്യത്തിൻ ദീപം ഓദിച്ചു പൈബയിലന്ന് സന്മാർഗനാളം തെളിഞ്ഞു മാർത്യരിലന്ന് എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അസ്സാം വലൈക്കും വലൈക്കും അസ്സലാം വാത്തു വബർക്കാത്തു ഇൻഷാല്ല വളരെ നന്നായ ഒരു ഗാനം സിനാൻ മോൻ നമുക്ക് വേണ്ടി വീണ്ടും സമർപ്പിച്ചിരിക്കുകയാണ് വളരെ നന്നായി പാടി നന്നായി ആസ്വദിച്ചു എല്ലാവരും ഇനിയും മോൻ സമയമുള്ളപ്പോഴൊക്കെ അടുത്ത പ്രാവശ്യവും നമുക്ക് പാടാറുണ്ട് എങ്കിൽ കൂടി മോൻ്റെ പാട്ട് ഒന്ന് മോനും ഈ ഒരു പരിപാടിയിൽ ഒരു പാട്ടെങ്കിലും പാടി പരിപാടി ഒന്ന് നന്നാക്കി തരണം വളരെ നല്ല പാട്ടായിരുന്നു അള്ളാഹു എന്നും റഹ്മത്തും ബർക്കത്തും ഏറ്റിത്തരട്ടെ മോൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഹിസ്ലിന് എന്ന് കേട്ടു അല്ലേ ഹിസ്ലിന് പോകുന്നുണ്ട് അല്ലേ അവൻ ഇല്ലേ അള്ളാഹു ബറക്കത്ത് ഏറ്റിത്തരട്ടെ അതെ അതെ ഇത്രയും പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ബൈഹാർട്ടാക്കുവാനുള്ള ബുദ്ധിയും കഴിവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു ഇരുലോകത്തും ഉപയോഗിക്കുന്ന മക്കളാക്കി എല്ലാ മക്കളെയും ഉയർത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഹാനിമോൻ ക്ലാരി ക്ലാരിയിലെ ഉള്ള രണ്ട് കുട്ടികളാണെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാണ് അസ്സാം വലൈക്കും എന്റെ പേര് ഫാത്തിമ സുഫാന ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഒരു പാട്ട് പാടാം I love Allah, I love Allah, so do you, so do you. Ayo Rasulullah, Allah, Rasulullah, do you too? Do you too? What is Islam? What is Islam? Do you know? Do you know? Its five principles. Its five principles. Now do you know? Now do you know? What is Iman? What is Iman? Do you know? Do you know? It's six principles. It's six principles. Now do you know? Now do you know? What is Ishaq? What is Ishaq? Yes, and do you know? Do you know? Worship Allah like you see Him. Worship Allah like you see Him. Now do you know? Now do you know I love Allah, I love Allah, so do you, so do you. I love Rasulullah, I love Rasulullah, do you too, do you too. Dua Assalamu alaikum. അലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർക്കാത്തു ഫാത്തിമ അല്ലേ വളരെ നല്ല പാട്ട് വളരെ നന്നായി അവതരിപ്പിക്കുകയും ചെയ്തു നന്നായി പാടി മോളെ നല്ല പാട്ടായിരുന്നു കേട്ടാ മോൾക്ക് ഒരു സുഫാന സുഫാന മോള മർജാൻ അതിലുണ്ടായിരുന്നില്ല ഫാത്തിമ മർജാൻ ഉണ്ടായിരുന്നില്ല ഓക്കെ ഏതായാലും ഇൻഷാല്ല ഇനി അടുത്ത യു എഴുന്നൂറ്റമ്പത്തി ആറിലുള്ള മർജാന അതിലാണ് മർജാന മോൾ അല്ലേ മർജാന മോൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു മോളും ഒരു നല്ല പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ഇൻഷാല്ല അടുത്ത മർജാന മോള് മൈക്ക് എടുക്കാം അസ്സലാമലൈക്കും എൻ്റെ പേര് ഫാത്തിമ മർജാന ഒരു പാട്ട് പാടും أمي أمي شوقي عشقي في حياتي محبوبة قلبي عالق بهذا في عيشي ابني ابني ارحم ترحم في المعاشي فرحانا أمك العالية في الملايا علماني أمي أمي شوقي عشقي في حياتي محبوبة قلبي عليكم بهذا في عيشي عونا نسرا تعلننا بعد في الطفولة مشتاقا ابني ابني ارحم ترحم في المعاشي فرحانا أمك العالية في المنايا علماني تربي ما حنان ترمي ما بحان تأسو على البلاء تنجي من القضاء سهرت في الليل سالت عبرت حملت مشقة ابني يا عند فراشك تجلس في الدجى تبكي في يا ابني أمي أمي شوقي عشقي في حياتي محبوبة قلبي هالكم بهذا في عيشي ترضيع بخلاق روما بالعنا تعلو في العلا من كل الملا إني رحمتي غد وصارف شوق وخالص ابني അസ്സാം വറഹമത്തല്ലാഹി വർക്കാത്തു മഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമുക്ക് വളരെ നന്നായി എന്തൊരു വളരെ നന്നായി എത്ര മാർക്ക് കൊടുക്കാം ഇതിന് എത്ര മാർക്ക് കൊടുക്കാം പറയും നിങ്ങൾ പറയും എത്ര മാർക്ക് കൊടുക്കാം നൂറില് നൂറ് തൊണ്ണൂറ്റി നാല് തന്നവരുണ്ട് ഇല്ല ഞാനത് അംഗീകരിക്കൂല നൂറിൽ എത്ര മാർക്ക് കൊടുക്കാം നൂറില് നൂറും എൻ്റെ വക ഒരു പത്തും മഷാറുള്ള മോൾക്ക് അള്ളാഹു തൊണ്ണൂറ്റി ഒമ്പത് പോരാ ഞാനത് അംഗീകരിക്കൂല നൂറിൽ എൻ്റെ വക ഒരു പത്തും ബോണസ് നൂറ്റി പത്ത് കേട്ടോ മോളെ നന്നായി പാടി മോളെ ഇനിയും പാടണം നല്ല പാട്ടാണ് വളരെ ഉഷാറായി പാടി മഷാറുള്ള അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എത്ര വയസ്സായി മോക്ക് എത്ര വയസ്സായി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്ത് വയസ്സ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മഷാല്ല വളരെ നന്നായി എവിടെ ദുബൈയിലാണെന്ന് തോന്നുന്നു അല്ലേ ദുബൈയിലോ ജിദ്ദയിലോ മറ്റാണെന്ന് തോന്നുന്നു അല്ലേ നന്നായി പാടിയിട്ടുണ്ട് മോളെ ഇനി ഇനിയും പാടണം ആ ഇനി അടുത്ത സുഹൈൽ സുഹൈൽ എന്ന അടിയിൽ നിന്ന് ആരാണ് ഫാത്തിമ അല്ല ഫാത്തിമ ഫാത്തിമയാണെന്ന് തോന്നുന്നു ആ ടീപ്പിക്ക് വേണ്ടി റിലീസ് ചെയ്യുമോ അസ്സാം വലൈക്കും

ربنا അസ്സലാം വറഹമത്തല്ലാഹി ജുമാന മോളും വളരെ നന്നായി പാടി ഒന്നാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടി ഇത്ര നന്നായി നല്ല നല്ല ഉഷാറായി പാടിയിട്ടുണ്ട് മോള് വളരെ ഉഷാറാണ് നേരത്തെ പാടി ഇംഗ്ലീഷ് സോങ് ഒന്നും കൂടി പാടാൻ പറയൂ നേരത്തെ ആരാണ് ഇംഗ്ലീഷ് സോങ് പാടിയിട്ടുള്ളത് ആ ഇത് ഇതിനാളുണ്ടാവില്ല പോയി പോയിക്കാണും ചിലപ്പോ ഇൻഷാല്ല ഇനി അടുത്ത അടുത്ത ആഴ്ച വന്ന് പാടും അവരൊക്കെ കുസിയ മോള ആ കുസിയ മോള് അടുത്ത ആഴ്ച വന്ന് പാടും ലത്തീഫ് യമാനി ഉസ്താദ് വന്നിട്ടുണ്ട് ആൻഡ്രൈസ് താക്കണ്ട കുട്ടികളുടെ പരിപാടി ഏകദേശം എന്ന് തോന്നുന്നത് വേറെ കുട്ടികൾ ആരും കാണുന്നില്ല ആരും കൈബന്ധിച്ച് കാണുന്നില്ല ഇനി ഉസ്താദ്മാർ മൈക്കിലേക്ക് വരിക ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലത്തീഫ് ഉസ്താദ് മൈക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൈബന്ധിക്കണം ഇറ്റ്സ് മീ എം എ എം എ സാഹിബ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എം എ സാഹിബ് തന്നെ അല്ലത് നസർ സാഹിബ് അല്ലത് ആണെന്ന് തോന്നുന്നു ആളുകളൊക്കെ മൈക്കിലേക്ക് വരിക സമാറിന് അടുത്ത നസിഹത്തൊക്കെ ആയിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക കുട്ടികളുടെ പരിപാടി ഏകദേശം അവസാനിച്ചിട്ടുണ്ട് വേറെ കുട്ടികളാരും കൈപൊന്തിച്ച് കാണുന്നില്ല എല്ലാ കുട്ടികളും വളരെ നന്നായി നല്ല നല്ല ഇന്ന് വളരെ നല്ല ഗാനങ്ങൾ ഒരുപാട് കേട്ടു ജാഫർ സാഹിബ് മൈക്കിലേക്ക് വന്നിട്ടുണ്ട് നല്ല വളരെ നല്ല ഗാനങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടു വളരെ വളരെ ആസ്വദിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് വളരെ സന്തോഷം എല്ലാ കുട്ടികൾക്കും അള്ളാഹു അർഹിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നമ്മളുടെ എല്ലാ നമ്മളെ ഈ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തും ഏറ്റു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൈക്കിൾ ഏസിയാണ് അസ്സാം വലൈക്കും